ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയില്ലാത്ത എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വികസിത രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഭാരതീയ ചിന്താധാരയുടെ ശാസ്ത്രീയ തത്വങ്ങളെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹമുള്ളവർ പരീക്ഷിച്ചു നോക്കുന്ന ഒരു വിഭാഗം ആചാരങ്ങളുണ്ട് യജ്ഞങ്ങൾ അതിബൃഹത്തായ അശ്വമേധ യാഗം മുതൽക്ക് വാജപേയ യാഗം മുതൽക്ക് പുത്രകാമേഷ്ടി യാഗം മുതൽക്ക് നൂറ് ദിവസവും ആയിരം ദിവസങ്ങളും നീണ്ടു നിൽക്കുന്ന മഹത്തായ യാഗങ്ങൾ എപ്രകാരമാണ് ആചരിച്ചുകൊണ്ട് നടത്തേണ്ടത് എന്ന് വിവരിക്കുന്ന കൽപ്പശാസ്ത്രത്തിലെ അതിബൃഹത്തായ ഒരു ഭാഗമാണ് ശ്രൗതസൂത്രങ്ങൾ ശ്രൗതശാസ്ത്രങ്ങൾ എന്നും വിവരിക്കും അനവധി ഋഷിവര്യന്മാർ ഋഗ്വേദീയവും യജുർവേദീയവും സാമവേദീയവുമായ അനുചരന്മാർക്ക് വേണ്ടി വ്യക്തമായ രീതിയിൽ എഴുതിയിരിക്കുന്ന യാഗകർമ്മങ്ങളുടെ വിവരണങ്ങൾ ശ്രൗതസൂത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് ഋഷിവര്യന്മാരുടെയും രാജഗുരുക്കന്മാരുടെയും സാന്നിധ്യത്തിൽ രാജാവും അല്ലെങ്കിൽ തദ്ദേശീയവാസിയായ യജമാനന്മാരും അനുഷ്ഠിക്കേണ്ട രാഷ്ട്രത്തിലെ സർവരെയും ബന്ധിപ്പിക്കുന്ന യാഗങ്ങളാണ് ശ്രൗതസൂത്രത്തിലെ പ്രധാന വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗൃഹസ്ഥൻ ആചരിക്കേണ്ട യജ്ഞങ്ങൾ ഗൃഹ്യസൂത്രത്തിലാണ് എന്ന് നേരത്തെ വിവരിക്കുകയുണ്ടായി ശ്രൗതസൂത്രത്തിൽ ഋഗ്വേദീയ ഋഷിവര്യന്മാരാൽ രചിക്കപ്പെട്ട ശ്രൗതസൂത്രം ആശ്വലായന ശ്രൗതസൂത്രം ഋഗ്വേദത്തിൻ്റെ ശാഖല ഭാഷ്കല ശാഖയുടെ ശ്രൗതസൂത്രമാണത്രേ ഇത് പന്ത്രണ്ട് അധ്യായങ്ങളിലൂടെ ദർശപൂർണമാശി യാഗം വെളുത്തവാവിൻ്റെ അന്ന് നടത്തേണ്ട യാഗം അരണി കടഞ്ഞ് എങ്ങനെയാണ് യാഗത്തിനുള്ള അഗ്നി ഉണ്ടാക്കേണ്ടത് എന്ന് വിഷ വിവരിക്കുന്ന അഗ്നിയാധാന കർമ്മം അഗ്നിഹോത്ര യാഗം നടത്തുന്നത് കൊണ്ടുള്ള മഹത്വം അഗ്നികുണ്ടത്തിൽ അഗ്നി ആവാഹിച്ച് മറ്റു കുണ്ടങ്ങളിലേക്ക് മാറ്റുന്ന കർമ്മങ്ങൾ പിതൃക്കൾക്കായി നടത്തുന്ന പിതൃയജ്ഞം അതുപോലെ തന്നെ ഇഷ്ടകാര്യ പൂർത്തിക്കായിട്ട് ഇഷ്ടകാര്യങ്ങൾ സാധ്യമാകുന്നതിന് വേണ്ടി നടത്തുന്ന കാമ്യേഷ്ടികൾ അഥവാ ആഗ്രഹപൂർത്തിക്കായിട്ടുള്ള യാഗങ്ങൾ നടത്തേണ്ട കർമ്മങ്ങൾ ലോക നന്മയ്ക്കായി നടത്തുന്ന ലോകേഷ്ടികൾ ജനങ്ങളുടെ സമ്പദ് സമൃദ്ധിക്ക് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും നടത്തുന്ന യാഗകർമ്മങ്ങൾ മിത്ര സമൃദ്ധിക്കായിട്ട് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന യാഗങ്ങൾ ഈ യാഗം നടത്തിയതുകൊണ്ട് സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടാകും എന്ന് മോക്ഷപ്രാപ്തിക്കായി നടത്തുന്ന യാഗങ്ങളെ പോലെയുള്ള ആത്മീയ കർമ്മങ്ങളല്ല അനവധി സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ വേണ്ടി അവരെ ക്ഷണിച്ചുകൊണ്ട് അവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെയും കാർമ്മികത്വത്തിൽ നടത്തുന്ന യജ്ഞങ്ങളാണ് ഇപ്രകാരമുള്ള മിത്ര സമൃദ്ധി ഇഷ്ടികൾ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ യാഗങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അഗ്നിഷ്ടോമയാഗം എന്നൊരു യാഗം അതിരാത്ര യാഗത്തിന് അനുഷ്ഠിക്കേണ്ട പ്രാരംഭ കർമ്മങ്ങൾ യാഗത്തിൽ ഉപയോഗിക്കേണ്ട സോമരസത്തിൻ്റെ പ്രത്യേകത അവ ഉണ്ടാക്കേണ്ട രീതി സോമലത കൊണ്ടുവരേണ്ട കർമ്മം ഇതിന് രാജാവിനുള്ള പ്രത്യേക റോളുകൾ ഇവയെല്ലാം ഇവിടെ വിവരിക്കുന്നു രാജസൂയ യാഗം വാജപേയ യാഗം ഒരു ദിവസം കൊണ്ട് നടത്തേണ്ട ഹോമകർമ്മങ്ങൾ പോലെയുള്ള ഏകാഹ യാഗം അശ്വമേധയാഗം പന്ത്രണ്ട് ദിവസം കൊണ്ട് നടത്തുന്ന ദ്വാദശാഹയാഹം യാഗം ഇങ്ങനെ രാത്രി ശവം എന്ന രാത്രികാലങ്ങളിൽ നടത്തുന്ന യാഗം ഇവയെല്ലാം വിവരിച്ചതിനു ശേഷം യാഗത്തിലെ ആദിത്യനു വേണ്ടിയുള്ള ആഹൂതി സാരസ്വത സത്രം എന്നിവയും വിവരിച്ച് യാഗം നടത്തുന്നതിൻ്റെ മഹത്വം എന്താണ് എന്ന് ആശ്വലായന ശ്രൗതസൂത്രത്തിൽ ആശ്വലായന മഹർഷി വിവരിക്കുന്നുണ്ട് ഇവിടെ ഓരോ മന്ത്രങ്ങളും വിവരിച്ച് ആ മന്ത്രങ്ങളിലൂടെ എങ്ങനെയാണ് യാഗകർമ്മങ്ങൾ നടത്തേണ്ടത് എന്നാണ് ആശ്വലായന മഹർഷി പന്ത്രണ്ട് അധ്യായങ്ങളിലൂടെ വിവരിക്കുന്നത് പൂർണ്ണമായി ആചാരങ്ങൾ അറിയണമെങ്കിൽ ഈ ശ്രൗതസൂത്രത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൂടെ വീണ്ടും പോകേണ്ടതായിട്ട് വരും ഋഗ്വേദീയമായ രണ്ടാമത്തെ ശ്രൗതസൂത്രമാണ് സാഖ്യായന ശ്രൗതസൂത്രം ഈ ശ്രൗതസൂത്രത്തിലും നേരത്തെ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ അഗ്നി ആധാനം തുടങ്ങി യാഗം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ദ്വാദശാഹയാഗം ഇരുപത്തിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം ഉണ്ടാകുന്ന ചടങ്ങുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ പിഴവുകൾ പറ്റുകയാണെങ്കിൽ നടത്തേണ്ട പ്രായശ്ചിത്ത വിധികൾ രാജസൂയ യാഗം അശ്വമേധയാഗം യാഗത്തോടനുബന്ധിച്ചനുഷ്ഠിക്കേണ്ട മഹാവ്രതം എന്ന വ്രത അനുഷ്ഠാന കർമ്മം ഇവയെല്ലാം വിവരിക്കുന്നു കൗശീതകി ശ്രൗതസൂത്രം പൂർണ്ണമായിട്ടും ഇന്ന് ലഭ്യമല്ല ഏതാണ്ട് കുറേ നഷ്ടപ്പെട്ട ഏതാനും താളിയോല ഗ്രന്ഥങ്ങളുടെ ഭാഗങ്ങൾ മാത്രമേ കൗശീതകി ശ്രൗതസൂത്രത്തിൻ്റെതായിട്ട് ലഭിച്ചിട്ടുള്ളൂ ഇവ മൂന്നുമാണ് ഋഗ്വേദീയ ശ്രൗതസൂത്രം ശുക്ലയജുർവേദീയമായ ശ്രൗതസൂത്രം ഇരുപത്തിയാറ് അധ്യായങ്ങളിലായിട്ട് രചിച്ചിരിക്കുന്ന കാത്യായന ശ്രൗതസൂത്രം മേൽ വിവരിച്ച എല്ലാ യാഗങ്ങളെക്കുറിച്ചും അഗ്നിഹോത്ര യാഗങ്ങളെക്കുറിച്ചും സുഹൃത്തുക്കളും മിത്രങ്ങളും വർദ്ധിക്കുന്നതിന് വേണ്ടി നടത്തുന്ന മിത്രവിന്ദേഷ്ടി യാഗത്തെക്കുറിച്ചും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യാഗകർമ്മങ്ങളെക്കുറിച്ചും സോമയാഗത്തെക്കുറിച്ചും ദ്വാദശാഹ യാഗത്തെക്കുറിച്ചും വാജപേയം രാജസൂയം മഹാ അഗ്നിചയനം എന്നീ യാഗത്തെക്കുറിച്ചും അശ്വമേധാദി യാഗങ്ങളെക്കുറിച്ചും പിതൃമേധയാഗത്തെക്കുറിച്ചും വ്യക്തമായ വിവരണങ്ങൾ നൽകുന്നുണ്ട് ബൗദ്ധായന ശ്രൗതസൂത്രത്തിൽ കൃഷ്ണയജുർവേദീയ തൈത്തരീയ ശാഖയുടേതായ അനുചരന്മാർക്കു വേണ്ടി മുപ്പത് ഭാഗങ്ങളിലായി നേരത്തെ വിവരിച്ചിരിക്കുന്ന എല്ലാ യാഗങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരണങ്ങൾ നമുക്ക് ലഭ്യമാകും ഇവയിലെല്ലാം തന്നെ ആദ്യം വിവരിച്ചിരിക്കുന്ന അതേ ശ്രൗതസൂത്രങ്ങളിലെ വിവരണങ്ങളുടെ റിപ്പീറ്റേഷൻ മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ഭരദ്വാജ ശ്രൗതസൂത്രത്തിലും അപ്രകാരം തന്നെയുള്ള യാഗവിവരണങ്ങൾ നൽകിയിരിക്കുന്നു ആപസ്തംഭ ശ്രൗതസൂത്രം സത്യാഷാഢ ശ്രൗതസൂത്രം ഹിരണ്യകേശി ശ്രൗതസൂത്രം ഇവയിലെല്ലാം വ്യക്തമായ യാഗകർമ്മങ്ങൾ കൂടാതെ വിവാഹാദി കർമ്മങ്ങളെക്കുറിച്ചും കാമ്യേഷ്ടി എന്ന യാഗത്തെക്കുറിച്ചും ആഗ്രഹപൂർത്തിക്കായി നടത്തുന്ന യാഗത്തെക്കുറിച്ചും കൂടാതെ അന്ത്യത്തിൽ അന്ത്യേഷ്ടി എന്ന യാഗം മരിച്ചുപോയ വ്യക്തിയുടെ ശരീരം യാഗാഗ്നിക്ക് അർപ്പിക്കുന്നതുപോലെ അഗ്നിയെ ആവാഹിച്ച് ശരീരം അതിലർപ്പിക്കുന്ന യാഗകർമ്മത്തെയാണ് അന്ത്യേഷ്ടി എന്ന് പറയുന്നത് ഇഷ്ടി യാഗം അന്ത്യം അവസാനം അവസാനത്തെ യാഗമായ ചിതയിൽ ശരീരത്തെ വയ്ക്കുന്ന കർമ്മത്തെ കൂടി സത്യാഷാഢ ശ്രൗതസൂത്രത്തിൽ വിവരിക്കുന്നുണ്ട് വൈഖാനസ ശ്രൗതസൂത്രം വാധൂല ശ്രൗതസൂത്രം മാനവ ശ്രൗതസൂത്രം തുടങ്ങിയവയും അതുപോലെ തന്നെ വാരാഹ ശ്രൗതസൂത്രം കാടക ശ്രൗതസൂത്രം മശക ശ്രൗതസൂത്രം ക്ഷുദ്ര ശ്രൗതസൂത്രം ജൈമിനീയ ശ്രൗതസൂത്രം ഇവയെല്ലാം തന്നെ നേരത്തെ വിവരിച്ച യാഗകർമ്മങ്ങളുടെ വിവരണങ്ങൾ തന്നെയാണ് നൽകുന്നത് ക്ഷുദ്ര ശ്രൗതസൂത്രം വരെയുള്ള ഏതാണ്ട് പത്തോളം ശ്രൗതസൂത്രങ്ങൾ യജുർവേദീയ ആചാര്യന്മാർ അനുഷ്ഠിക്കുന്ന യാഗ യജ്ഞ ഹോമങ്ങളെക്കുറിച്ചും യജ്ഞങ്ങളെക്കുറിച്ചും വിവരിക്കുമ്പോൾ ജൈമിനീയ ശ്രൗതസൂത്രവും ലാട്യായന ശ്രൗതസൂത്രവും ദ്രാഹ്യായണ ശ്രൗതസൂത്രം നിദാന ശ്രൗതസൂത്രം വൈതാനസ ശ്രൗതസൂത്രം എല്ലാം സാമവേദീയമായ യജ്ഞത്തെക്കുറിച്ച് വിവരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ സാമവേദീയ ഋഷിവര്യന്മാർ അനുഷ്ഠിക്കേണ്ട യാഗകർമ്മത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് വൈതാന ശ്രൗതസൂത്രം എന്നുള്ളത് സാമവേദീയമല്ല അഥർവവേദീയ ഋഷിവര്യന്മാരാൽ രചിക്കപ്പെട്ട അഥർവവേദീയ അനുചരന്മാരുടെ ശ്രൗതസൂത്രമാണ് എന്നും രചനകളിൽ കാണുന്നു അപ്രകാരമാണെങ്കിൽ അഥർവവേദീയമായ ഒരു ശ്രൗതസൂത്രം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അത് വൈതാനസ ശ്രൗതസൂത്രമാണ് യജുർവേദീയവും സാമവേദീയവുമായ അനുചരന്മാർക്ക് ശാഖാഭേദമനുസരിച്ച് അനവധി ഗ്രഹ്യസൂത്രങ്ങളും ശ്രൗതസൂത്രങ്ങളും ഉള്ളപ്പോൾ അഥർവവേദീയമായ ഋഷിവര്യന്മാർക്ക് ഒരു ശ്രൗതസൂത്രം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഈ ഒരു ശ്രൗതസൂത്രത്തിലും മറ്റെല്ലാ ശ്രൗതസൂത്രങ്ങളിലും വിവരിച്ചിരിക്കുന്ന യാഗയജ്ഞകർമ്മങ്ങളിൽ ആചാരങ്ങളുടെ തന്തുക്കളിൽ അല്പസ്വല്പം വ്യത്യാസം വരാമെങ്കിലും അടിസ്ഥാനപരമായി അവയിൽ വ്യത്യാസം ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല ശ്രൗതസൂത്രത്തിൻ്റെ തന്നെ ഭാഗമായ ഒരു ചെറിയ സൂത്രഭാഗം കൽപ്പശാസ്ത്രത്തിലുണ്ട് അതിനെ സുൽഭസൂത്രങ്ങൾ എന്ന് പറയുന്നു ആധുനിക ജോമട്രി പൈതഗോറസ് തിയറം ട്രപ്പീസിയത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും സമചതുരത്തിൻ്റെയും ദീർഘചതുരത്തിൻ്റെയും വൃത്തത്തിനുള്ളിൽ ചതുരവും ചതുരത്തിനുള്ളിൽ വൃത്തവും ദീർഘചതുരത്തിനുള്ളിലുള്ള വൃത്തവും വൃത്തത്തിനുള്ള ദീർഘചതുരവും എല്ലാം വിവരിക്കുന്ന pure mathematics geometrical part of mathematics വിവരിക്കുന്ന കൽപ്പശാസ്ത്ര ഭാഗത്തിലെ ശ്രൗതസൂത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്ന് പറയുന്നൊരു ഭാഗമാണ് സുൽഭസൂത്രങ്ങൾ അഥവാ സുൽഭസൂത്രങ്ങൾ ഇത്രയും വ്യക്തമായ ഭാഷയിൽ ജോമട്രി ഈ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുവാനുണ്ടായ കാരണം അഗ്നിഷ്ടോമാദിയാഗങ്ങൾ നടത്തുമ്പോൾ വാജപേയ യാഗവും അശ്വമേധ യാഗവും കാമ്യേഷ്ടി യാഗങ്ങളും മിത്രവിന്ദേഷ്ടി യാഗങ്ങളുമെല്ലാം നടത്തുമ്പോൾ യാഗശാല നിർമ്മിക്കുന്നതിനും യാഗകുണ്ടങ്ങൾ നിർമ്മിക്കുന്നതിനും സദസ്സും പത്നീശാലയും നിർമ്മിക്കുന്നതിനും ഈ യാഗത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം നിർമ്മിക്കുന്നതിനും വേണ്ടതായ ഷെയ്പ്പ് ആൻഡ് സൈസ് വിവരിച്ചിരിക്കുന്നത് മുഴുവനും ജോമട്രിക്കൽ ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അഗ്നികുണ്ഡങ്ങൾ അർദ്ധവൃത്താകൃതിയിലും വൃത്താകൃതിയിലും ത്രികോണാകൃതിയിലും ചതുരശ്രാകൃതിയിലും ചതുരാകൃതിയിലും ദീർഘചതുരാകൃതിയിലും വിവരിക്കുന്നുണ്ട് ചിലവയെല്ലാം വൃത്തത്തിനകത്ത് ചതുരവും ചിലതിൽ ചതുരത്തിനകത്ത് വൃത്തവും വരുന്നു ഈ യാഗങ്ങൾ നടത്തുന്നതിനാവശ്യമായ അഗ്നികുണ്ഡങ്ങളുടെ നിർമ്മാണത്തിന് അനുഷ്ഠിക്കേണ്ട നീളവും വീതിയും വ്യാസവും ചുറ്റളവും വിവരിച്ചുകൊണ്ടാണ് ഈ ജോമട്രിക്കൽ ഫിഗേഴ്സ് എല്ലാം ശുൽഭസൂത്രത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇതിനകത്തെ ഗഹനമായ ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് ഓരോ യാഗകുണ്ടവും യാഗശാലയും നിർമ്മിക്കുന്നതിൻ്റെ നീളവും വീതിയും ഉയരവും വ്യാസവും വിവരിക്കുന്നതോടൊപ്പം തന്നെ ഓരോ അളവിലും ഉപയോഗിക്കേണ്ട പ്രത്യേകം ഇഷ്ടികകളുടെ നീളവും വീതിയും ഉയരവും കനവും ഡയമീറ്ററും ഡയഗണലും വിവരിച്ചിട്ടുണ്ട് എത്ര എണ്ണം ഇഷ്ടിക ഉപയോഗിച്ചാണ് അവ നിർമ്മിക്കേണ്ടത് എന്നും വിവരിച്ചിട്ടുണ്ട് ചീത്തയായ ഇഷ്ടികയും പൊട്ടിച്ചിരിക്കുന്ന ഇഷ്ടികയും നീളവീതി വ്യത്യാസമുള്ള ഇഷ്ടികയും ഉപയോഗിക്കരുത് എന്ന് നിഷ്കർഷിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ജോമട്രിക്കൽ ഫിഗേഴ്സിൽ അസന്നിഗ്ധമായ ശാസ്ത്രീയത ശാസ്ത്ര വിവരണം ഇൻ ഓൾ ദെയർ പ്രാക്ടിക്കൽ സെൻസിൽ വിവരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അതിപൂർവീക ചരിത്രമുള്ള ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തെയെങ്കിലും പാരമ്പര്യമുള്ള ബൗദ്ധായന ആപസ്തംഭ മാനവ കൽപ്പസൂത്രങ്ങളുടെ ഭാഗമായ സുൽഭസൂത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബൗദ്ധായന സുൽഭസൂത്രത്തിലാണ് പൈത്തഗോറസ് തിയറമുള്ളത് എന്ന് പലരും പറയാറുണ്ട് ദീർഘചതുരസ്രസ്യ ക്ഷണയാ രജ്ജുഹു പാർശ്വമാനീ തിര്യന്മാനീ ച പൃഥക്ഭൂതേ കുരുതസ്തത് ഉഭയം കരോതി എന്ന് പറഞ്ഞിരിക്കുന്ന ബൗദ്ധായനൻ്റെ തിയറം രചിക്കപ്പെട്ടിരിക്കുന്നത് പൈത്തഗോറസ് തൻ്റെ തിയറം വിവരിക്കുന്നതിനേക്കാൾ ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുൻപാണ് പൈത്തഗോറസ് തിയറം എഴുതിയത് കൊണ്ട് പൈത്തഗോറസ് ശാസ്ത്രജ്ഞനാകണമെന്നില്ല പൈത്തഗോറസ് ഒലീവ് ഓയിൽ ആട്ടുന്ന ഒലീവ് കമ്പനിയുടെ ഒരു ഉടമസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിയറമാണ് പൈത്തഗോറസ് തിയറം എന്ന ഹൈപ്പോട്ടന്യൂസും നീളവും വീതിയും ഉപയോഗിച്ച് അളക്കുന്ന തിയറിയും രചിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനും ഒരു രണ്ടാമത്തെ തിയറമുണ്ട് അത് നമ്മൾ ആരും കേട്ടിട്ടില്ല അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനാണെന്ന് ധരിച്ച് പൈത്തഗോറസിനെ ആരാധിക്കുന്നവരാണ് നമ്മളും നമ്മളുടെ കുട്ടികളും നമ്മളുടെ പിതാമഹന്മാരും എന്നാൽ പൈത്തഗോറസിൻ്റെ രണ്ടാമത്തെ തിയറം ഒരു ജന്മത്തിൽ പാപകർമ്മങ്ങൾ ചെയ്ത പുരോഹിതൻ പുരുഷന്മാരാണ് അടുത്ത ജന്മത്തിൽ സ്ത്രീകളായി ജനിക്കുന്നത് എന്നാണ് പൈതഗോറസിന്റെ രണ്ടാമത്തെ തിയറം അപ്രകാരം അന്ധവിശ്വാസിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൈതഗോറസ് അതേ സ്ഥാനത്ത് ബൗദ്ധായനൻ ബൗദ്ധായന ശുൽഭസൂത്രത്തിലോ ബൗദ്ധായന ശ്രൗതസൂത്രത്തിലോ ഇപ്രകാരം ഒരു കമൻറ്റും പറഞ്ഞിട്ടില്ല ബൗദ്ധായന ശുൽഭസൂത്രത്തിലൂടെ കണ്ണോടിക്കുവാൻ സാധിക്കുമ്പോഴാണ് അത്യുജ്വലമായ ഒരു ഭാഗം ഗണിത ഭാഗം വിവരിക്കുന്ന ശുൽഭസൂത്രത്തിൻ്റെ പ്രധാനമായ ഒന്നാമത്തെ ഭാഗവും ഇഷ്ടികകളുടെ നിർമ്മാണത്തെക്കുറിച്ച് വിവരിക്കുന്ന സിറാമിക്സ് ടെക്നോളജി വിവരിക്കുന്ന രണ്ടാമത്തെ ഭാഗം അഥവാ ഇഷ്ടകാധ്യായം എന്ന അധ്യായവും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശുൽഭസൂത്രത്തിൽ ഋഗ്വേദീയമായ ശുൽഭസൂത്രങ്ങൾ പ്രത്യേകിച്ചുള്ളതായി തോന്നുന്നില്ല അത് ശ്രൗതസൂത്രത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും എന്നാൽ എല്ലാ വിഭാഗം ഋഷിവര്യന്മാരും ഏത് വേദശാഖയിൽപ്പെട്ടവരാണെങ്കിലും അനുചരിച്ചു പോരുന്ന ശുൽഭസൂത്രങ്ങളുടെ വിവരണങ്ങൾ അഥവാ യാഗശാല യാഗകുണ്ട നിർമ്മാണങ്ങൾ ശുക്ലയജുർവേദീയവും സാമവേദീയവുമായ ശുൽഭസൂത്രത്തിലേതാണെന്ന് പറയപ്പെടുന്നു കാത്യായന ശുൽഭസൂത്രം ശുക്ലയജുർവേദീയമായ ശുൽഭസൂത്രമാണ് നൂറ്റി രണ്ട് സൂത്രങ്ങളോടുകൂടി തന്നെ അതിൽ യാഗശാല സ്ഥാപിക്കുവാനുള്ള ദിശാനിർണയം യജ്ഞവേദിയുടെ അളവെടുപ്പ് വേദിയുടെയും യാഗശാലയുടെയും സദസ്സിൻ്റെയും അളവുകൾ ഗാർഹവത്യാഗ്നി ദക്ഷിണാഗ്നി ആഹവനീയാഗ്നി എന്നീ മൂന്ന് തരം യജ്ഞ അഗ്നിക്ക് ആവശ്യമായ ഹവനകുണ്ടങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന അളവുകളും അഷ്ടി ഇഷ്ടികകളുടെ എണ്ണങ്ങളും നൽകിയതിനു ശേഷം പിതൃമേധയജ്ഞത്തിന് വേണ്ട യാഗശാല നിർമ്മാണം അതിലെ ഉത്തരവേദി ഉത്തരവേദിയുടെ വിസ്തീർണം അവയ്ക്കുണ്ടായിരിക്കേണ്ട ഗുണിതം ഗണിതം ഇവ രണ്ടും നൽകി നൽകിയതിനു ശേഷം സമചതുരത്തിൻ്റെയും ദീർഘചതുരത്തിൻ്റെയും വ്യത്യസ്തമായ അളവുകളും തീരങ്ങളും നൽകിയിരിക്കുന്നു നാലും അഞ്ചും ഖണ്ഡികയിൽ രഥചക്രത്തിൻ്റെ ആകൃതിയിലുള്ള യജ്ഞവേദി കങ്കചിതി അഥവാ ഫാൾക്കൻ കഴുകൻ്റെ ആകൃതിയിലുള്ള യാഗവേദി ദ്രോണചിതി അഥവാ പാത്രത്തിൻ്റെ ആകൃതിയിലുള്ള യാഗവേദി പ്രൗഗചിതി സാമൂഹ്യ പുരുഷചിതി ഉഭയചിതി തുടങ്ങിയ അനവധി തരത്തിലുള്ള യജ്ഞകുണ്ടങ്ങളുടെ വിവരണങ്ങൾ നാല് അഞ്ച് ഖണ്ഡികയിൽ നൽകുന്നു ആറാമത്തെ ഖണ്ഡികയിലാകട്ടെ വ്യത്യസ്ത അളവുകളുള്ള യാഗവേദിയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഇഷ്ടികകളുടെ നീളം വീതി ഉയരം ഡയഗണൽ അതുപോലെ തന്നെ വ്യാപ്തം ഉപയോഗിക്കേണ്ട മണ്ണിൻ്റെ പ്രത്യേകത അവ പച്ചയ്ക്ക് നിർമ്മിക്കുമ്പോഴും ചുട്ടതിന് ശേഷവുമുള്ള അളവുകളിലെ വ്യത്യാസം ഇഷ്ടികാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ചടങ്ങുകൾ കുലാലന് ആചാര്യസ്ഥാനം നൽകേണ്ടതിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ കർത്തവ്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അദ്ദേഹം യജ്ഞത്തിന് വേണ്ടി ഇഷ്ടിക നിർമ്മിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ വ്രതം ഇവയെല്ലാം തന്നെ ആറാമത്തെ ഖണ്ഡികയിൽ കാത്യായന ശുൽഭസൂത്രത്തിൽ നൽകിയിട്ടുണ്ട് കാത്യായന ശുൽഭസൂത്രവും ബൗദ്ധായന ആപസ്തംഭ മാനവ ശുൽഭസൂത്രങ്ങളും Indian National Science Academy the Sulbasutras എന്ന് പറഞ്ഞ് ട്രാൻസ്ലിറ്ററേഷനും ട്രാൻസ്ലേഷനോടും കൂടി കൂടി ഉജ്ജ്വലമായ ഇംഗ്ലീഷ് ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ആത്മീയതയും ഗണിതശാസ്ത്രവും എപ്രകാരം സമഞ്ജസപ്പെട്ടിരുന്നു എന്ന് വ്യക്തമായൊരു ബോധം ലഭിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ ഈ ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ടുള്ള അതിപൂർവീകമായ ശുൽഭസൂത്രമാകട്ടെ കാത്യായന ശുൽഭസൂത്രമല്ല ബൗദ്ധായന ശുൽഭസൂത്രമാണ് ഇതും യജുർവേദത്തിൻ്റെ തൈത്തരീയ ശാഖയുമായി ബന്ധപ്പെട്ട യജ്ഞകർമ്മങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എങ്കിലും മറ്റു വൈദികരും ഇതിൽ വിവരിച്ചിരിക്കുന്ന അളവുകൾ തന്നെയാണ് യാഗശാലയുടെയും യജ്ഞകുണ്ടങ്ങളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇതിൽ യജ്ഞഭൂമി ഉഴുത് യാഗത്തിനു വേണ്ടി തയ്യാറാക്കുന്ന വിധം ശുൽഭസൂത്രത്തിലെ പ്രത്യേക പദങ്ങളുടെ അർത്ഥം വ്യാപ്തി ഡെഫനിഷൻ അതുപോലെ തന്നെ ഹവനകുണ്ടത്തിൻ്റെ ആകൃതികളിൽ സമചതുരം ദീർഘചതുരം ത്രികോണം വൃത്തം അർദ്ധവൃത്തം ഇവ എപ്രകാരം വരുന്നു എന്നുള്ളതും പൈത്തഗോറസ് തിയറവും ഒന്നാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നു യാഗാഗ്നിയുടെ വിവരണം കൂടാതെ യാഗവേദിയുടെ വിസ്താർ വിസ്തീർണം ഏഴര ചതുരശ്ര പുരുഷനാണ് എന്ന് വിവരിക്കുന്നു ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ യാഗത്തിന് മേൽനോട്ടം വഹിക്കുന്ന യജമാനൻ്റെ ഉയരമാണ് ഒരു പുരുഷൻ ഒരു നര എന്ന യൂണിറ്റ് അതുപോലെ തന്നെ യജമാനൻ്റെ വിരൽ നീളം ഒരങ്കുലമാണ് യാഗവേദിയുടെ വിസ്തീർണം പത്ത് ലക്ഷത്തി എൺപതിനായിരമാണ് ചതുരശ്ര അങ്കുലമാണ് എന്ന് വിവരിക്കുന്നു അശ്വമേധ യാഗത്തിന് ഇരുപത്തിരണ്ടര ചതുരശ്ര പുരുഷ വിസ്തീർണമുള്ള അഗ്നികുണ്ഡത്തിൻ്റെ മറ്റ് അളവുകൾ എങ്ങനെയാണ് ഗണിച്ചെടുക്കേണ്ടത് എന്ന് വിവരിക്കുന്നു അതുപോലെ തന്നെ ഈ അഗ്നികുണ്ഡം നിർമ്മിക്കുന്നതിന് മൂവായിരം ഇഷ്ടികകൾ three thousand bricks are to be used അങ്ങനെ യജ്ഞശാലയുടെ അളവുകൾ തന്നിട്ടുണ്ട് ഇഷ്ടികയുടെ എണ്ണവും ആകൃതിയും തന്നിട്ടുണ്ട് അത് നിർമ്മിക്കാൻ എത്രയധികം ബാക്ക് കാൽക്കുലേഷൻ വേണ്ടിവരുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുക പച്ച ഇഷ്ടിക വൺ ബൈ ഫിഫ്റ്റീൻത്ത് അളവ് അത് ചുട്ടുകഴിയുമ്പോൾ കുറയുന്നു എന്നുള്ളതും ഈ ശുൽഭസൂത്രത്തിൽ പറയുന്നുണ്ട് ഇപ്രകാരം അഗ്നികുണ്ഡങ്ങളുടെയും യാഗകുണ്ഡങ്ങളുടെയും ആകൃതിയും നിർമ്മാണവും വിവരിച്ചതിനു ശേഷം സമചതുരസ്ര അഗ്നി ആകൃതിയിലുള്ള അഗ്നികുണ്ഡത്തെ വൃത്തമാക്കുന്നത് എങ്ങനെയാണെന്നും അപ്രകാരമുള്ള യാഗകുണ്ഡം നിർമ്മിക്കേണ്ടത് എങ്ങനെയാണെന്നും ഇരുപത് തരത്തിലുള്ള ത്രികോണങ്ങൾ ഉപയോഗിച്ചും അഗ്നിക്ഷേത്ര വിസ്തീർണങ്ങൾ ഉപയോഗിച്ചും പതിനഞ്ചു തരം സമചതുരസ്രങ്ങൾ ഉപയോഗിച്ചും വ്യത്യസ്ത ആഗ്രഹപൂർത്തിക്കായിട്ട് ഓരോ യാഗവും അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും അധ്യായം ഏഴിൽ ബൗദ്ധായന ശുൽഭസൂത്രത്തിൽ വിവരിക്കുന്നു ഒൻപത് പത്ത് അധ്യായങ്ങളിൽ ബ്രഹ്മലോകപ്രാപ്തിക്കു വേണ്ടിയിട്ടുള്ള ഫലം എത്രത്തോളം ഉജ്ജ്വലമാണോ അതിനു തുല്യമായ ഫലം ലഭിക്കുന്നതിന് കൂർമ്മചിത്ത് എന്ന ആമയുടെ ആകൃതിയിലുള്ള യജ്ഞകുണ്ടം നിർമ്മിച്ച് യാഗം നടത്തേണ്ടതിൻ്റെ പ്രത്യേകതയും അശ്വമേധ യാഗശാലയുടെ വിവരണവും ബൗദ്ധായന മഹർഷി മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്കോ മൂവായിരം വർഷങ്ങൾക്ക് മുൻപോ രചിച്ച തൻ്റെ കൃതിയിൽ വിവരിക്കുന്നുണ്ട് അടുത്തത് മാനവ ശുൽഭസൂത്രമാണ് മാനവ ശ്രൗതസൂത്രത്തിൻ്റെയും ഗൃഹ്യസൂത്രത്തിൻ്റെയും അനുബന്ധമാണ് ഇത് എന്ന് വിവരിക്കുന്നുണ്ട് ആഹവനീയാഗ്നി എന്നൊരു അഗ്നികുണ്ടത്തിൽ യജ്ഞശാലയിൽ ആ കുണ്ടത്തിനുണ്ടായിരിക്കേണ്ട അളവ് ഗാർഹപത്യാഗ്നിക്കുണ്ടായിരിക്കേണ്ട അളവ് ആ അളവിൻ്റെ പ്രത്യേകത പതിമൂന്ന് ആൻഡ് രണ്ട് ബൈ മൂന്ന് അല്ലെങ്കിൽ പതിമൂന്ന് ആൻഡ് അഞ്ച് ബൈ മൂന്ന് അങ്കുലമാണ് അതിൻ്റെ വ്യാസാർത്ഥം ഉണ്ടായിരിക്കേണ്ടത് ദക്ഷിണാഗ്നിക്ക് പത്തൊൻപതര അങ്കുലം വ്യാസാർത്ഥം ഉണ്ടായിരിക്കണം യജ്ഞശാലയുടെ വിസ്തീർണം പത്ത് ആരത്നി എന്ന് വിവരിക്കുന്നു ഇരുപത്തിനാല് ഇൻറ്റു പത്ത് അങ്കുലം വിസ്തീർണമുള്ള സമചതുരശ്ര വേദി അതുപോലെ തന്നെ ഇരുപത്തിയേഴ് ഇൻറ്റു ഒൻപത് അങ്കുലം വിസ്തീർണമുള്ള സദസ്സ് പന്ത്രണ്ട് ആരത്നി വിസ്തീർണമുള്ള ഹവിർധാന സദസ്സ് അഞ്ചര പ്രക്രമം മുമ്പിലായി ഉത്തരവേദിയുടെ നിർമ്മാണം ആറ് ആരത്നി വിസ്തീർണമുള്ള സമചതുരശ്രമായ അഗ്നിദ്രാകാരം ഇവയെല്ലാം വിവരിച്ചതിന് ശേഷം ഉത്തരേഷ്ടക എന്ന ഭാഗത്തിൽ ഇഷ്ടികയുടെ നീളവും വീതിയും ഉപയരവും പ്രത്യേകമായി അറിഞ്ഞ് എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് അതിൽ വിവരിക്കുന്നു ചതുരശ്രത്തെ വൃത്തവും വൃത്തത്തിനകത്ത് ചതുരശ്രവും നിർമ്മിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഇഷ്ടികയുടെ നിർമ്മാണം നടത്തേണ്ടതിനെക്കുറിച്ചും യാഗവേദിയുടെ നിർമ്മാണത്തിന് nine thousand eight hundred and eighteen സമചതുരശ്ര ആകൃതിയിലുള്ള ഇഷ്ടികകൾ ഉപയോഗിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അതായത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും പത്തര ചതുരശ്ര പുരുഷൻ വിസ്തീർണമുള്ള രഥചക്രാകൃതിയിലുള്ള കുണ്ടത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും മുപ്പത്തി ഒന്നര ചതുരശ്ര പുരുഷ വിസ്തീർണമുള്ള ത്രികോണവേദിയുടെ നിർമ്മാണത്തെക്കുറിച്ചും സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ ഉപയോഗിച്ച് എപ്രകാരമാണ് ഇത് നിയമിക്ക നിർമ്മിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ വിവരണം മാനവ ശുൽഭസൂത്രത്തിലുണ്ട് അവസാനത്തെ ശുൽഭസൂത്രം ആപസ്തംഭ ശുൽഭസൂത്രമാണ് ആപസ്തംഭ ശ്രൗതസൂത്രത്തിൻ്റെയും കൽപ്പശാസ്ത്രത്തിൻ്റെയും ഭാഗമായ ആറ് അധ്യായങ്ങളുള്ള ആപസ്തംഭ ശുൽഭസൂത്രത്തിൽ തുടക്കത്തിൽ തന്നെ രണ്ടിൻ്റെ സ്ക്വയർ റൂട്ട് ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് നാല് രണ്ട് ഒന്ന് അഞ്ച് ആറാണ് എന്ന് വിവരിക്കുന്നു സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും വിവരിച്ചതിന് ശേഷം വിഷമചതുരശ്രം ചതുരം ദീർഘചതുരം വൃത്തം വൃത്തങ്ങൾക്കുള്ളിൽ വരുന്ന മറ്റു രൂപങ്ങളെക്കുറിച്ചും ത്രികോണത്തെക്കുറിച്ചും ചതുരശ്രത്തെക്കുറിച്ചും സുദീർഘമായ വിവരം ഒന്നാം അധ്യായത്തിൽ നൽകിയതിനു ശേഷം വിവിധ യാഗങ്ങൾ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും നടത്തുകയാണെങ്കിൽ അവയ്ക്ക് ഉപയോഗിക്കേണ്ട യാഗശാലയുടെയും യാഗകുണ്ടങ്ങളുടെയും വിസ്തീർണവും നീളവും വീതിയും എത്രയാണെന്നും രണ്ടാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നു മൂന്ന് നാല് അധ്യായങ്ങളിൽ പക്ഷികളുടെ ആകൃതിയിലുള്ള ഹവനകുണ്ടങ്ങളുടെ നിർമ്മാണം ഇഷ്ടികകളുടെ കൃത്യമായ അളവുകൾ യജ്ഞകുണ്ടത്തിനുണ്ടായിരിക്കേണ്ട പ്രത്യേകത വിസ്തീർണം ചുറ്റളവ് അവയിൽ വ്യത്യാസം വരുത്തുവാൻ നടത്തേണ്ട എക്സെപ്ഷൻസ് ഓഫ് ദ റൂൾസ് ഇവയെല്ലാം വിവരിച്ചതിന് ശേഷം ഇഷ്ടകാര്യ സാധ്യത്തിനും സ്വർഗലോകപ്രാപ്തിക്കും പ്രാപ്തിക്കും വേണ്ടി നടത്തേണ്ട യാഗങ്ങളുടെ ഹവനകുണ്ടങ്ങളുടെ പ്രത്യേകത പ്രത്യേക തരത്തിലുള്ള ഇഷ്ടികകൾക്ക് ഓരോ പേരും നൽകിയിട്ടുണ്ട് അർദ്ധ ഇഷ്ടിക ഷോഡശി ഇഷ്ടിക അതുപോലെ തന്നെ പക്ഷേഷ്ടിക പക്ഷമധ്യ ഇഷ്ടിക പക്ഷാഗ്രീയ ഇഷ്ടിക ഇപ്രകാരം വ്യത്യസ്ത ഇഷ്ടികകളുടെ നീളവും വീതിയും ആകൃതിയും എണ്ണവും അവ ഉപയോഗിച്ച് യാഗശാലയും പത്നിശാലയും സദസ്സും എപ്രകാരമാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായ ധാരണ വിവരണം പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ശുൽഭസൂത്രങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാരതത്തിൽ ആത്മീയത ആത്മീയതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ആ ആത്മീയത പൂർണ്ണമായും വ്യക്തിയുടെ മാനസികവും ശാരീരികവും കുടുംബപരവും രാഷ്ട്രീയവും രാജനൈതികവുമായ സമഗ്രമായ വളർച്ചയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കൽപ്പശാസ്ത്രത്തിലൂടെ നമുക്ക് ഒരു തീർത്ഥാടനം നടത്തേണ്ടിയിരിക്കുന്നു ഓരോ ഗൃഹ്യസൂത്രത്തിലും വിവരിക്കുന്ന ആചാരങ്ങൾ മുഴുവനും ശ്രദ്ധിക്കുകയാണെങ്കിൽ അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും ഇന്ന് പ്രസക്തിയില്ലാത്തവയെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവ മുഴുവനും ശാസ്ത്രീയമായി ഇന്നും പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്ന് മനസ്സിലാക്കാം ഇന്നും പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ടുള്ള പ്രധാന ഉദ്ദേശ്യം വ്യക്തി മാനസികമായി ഒറ്റപ്പെട്ടുകൊണ്ട് ധനസമ്പാദനം മാത്രമാണ് ജീവിതം എന്ന് ലക്ഷ്യമാക്കി അതേ ലക്ഷ്യബോധത്തോടുകൂടി ജീവിതത്തിൽ ഡോക്ടറും എഞ്ചിനീയറും അല്ലാതെ മറ്റൊരാൾക്കും രക്ഷയില്ലെന്ന ധാരണയോടുകൂടി ജീവിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതം ആസ്വദിക്കുകയാണ് ജീവിക്കുന്നത് കുറേയധികം നോട്ടുകൾ ഉണ്ടാക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ നന്മകളിലെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തമായ രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ living is life not earning for livelihood is life ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറോളം ദിവസം ജീവിക്കുന്ന മനുഷ്യൻ പതിമൂവായിരത്തിൽ പരം ദിവസങ്ങൾ ഉറങ്ങിയതിന് ശേഷം കിട്ടുന്ന എണ്ണായിരത്തോളം ദിവസങ്ങൾ ഓഫീസ് വർക്കിന് വേണ്ടി ഉപയോഗിച്ച് ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയോ ചത്തുപോവുകയോ ചെയ്തില്ലെങ്കിൽ ബാക്കി കാലഘട്ടത്തിൽ നമുക്ക് അല്പം ചിരിച്ചും സുഖിച്ചും ആരോഗ്യപരമായും ജീവിക്കാൻ സാധിക്കണമെങ്കിൽ രണ്ടായിരം ആണ്ടില് പൂർണ്ണ ആരോഗ്യം എന്നൊരു ക്ലെയിം നടത്തിയിരുന്നു ഇന്ന് രണ്ടായിരം ആണ്ടിൽ ഏറ്റവും വലിയ ബിസിനസ് മെഡിക്കൽ ഷോപ്പും ആശുപത്രിയുമാകാൻ കാരണം ആരോഗ്യത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ മുപ്പത്തേഴ് ശതമാനം rate of increase of heart അറ്റാക്കും ഫാസ്റ്റ് ഫുഡും അത്യന്താധുനിക ജീവിത രീതിയും ചെന്ന് മനുഷ്യനെ കൊണ്ട് എത്തിച്ചത് ടെൻഷൻ കൊണ്ട് വിരളി പൂണ്ട മനുഷ്യനാണ് അതിൽ നിന്ന് ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനിലേക്കുള്ള പ്രയാണമാണ് ആചാരങ്ങളും സദാചാരങ്ങളും സദ്വിശ്വാസങ്ങളും നമുക്കത് അനുഷ്ഠിക്കുവാൻ ഇടവരട്ടെ ശാസ്ത്രീയമായി മനസ്സിലാക്കുവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദാചാരങ്ങൾ അറിഞ്ഞു പ്രയോഗിക്കാൻ നമുക്ക് ഇടവരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് Indian Institute of Scientific Heritage ഈ കർമ്മം നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് ഇത്രയും ക്ഷമയോടുകൂടി ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു നമസ്കാരം ആയിരം ദിവസങ്ങൾ കൊണ്ട് മൂന്ന് കോടി ജനതതിയിലേക്ക് ഭാരതീയ ചിന്താധാരകൾ എത്തിക്കുക എന്ന സഹസ്രാഹ യജ്ഞത്തിൽ നിങ്ങൾ ഏവരും പങ്കെടുത്ത് ഒരു ചിന്താധാരയെങ്കിലും ശാസ്ത്രീയമായി ഭാരതത്തിൽ ജനിച്ച വ്യക്തികളെ അറിയിക്കാൻ സഹകരിക്കണം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് ഒരുമിച്ചുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ കർമ്മത്തിലേക്ക് സ്വാഗതവും